സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ Indian institute of scientific heritage നടത്തുന്ന പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി ഇന്നലെ ആചാരങ്ങളെക്കുറിച്ച് ഭാരതീയമായ ശാസ്ത്രീയ വീക്ഷണവും ആചാരങ്ങളുടെ സ്രോതസ്സുകളെയും കുറിച്ച് നിങ്ങൾ കേൾക്കുകയുണ്ടായി ഇന്ന് ആചാരങ്ങളിൽ ശാസ്ത്രമുണ്ടോ സദാചാരങ്ങൾ എന്തുകൊണ്ടാണ് ആ പേരിൽ അറിയപ്പെടുന്നത് അനാചാരങ്ങളും ദുരാചാരങ്ങളും എന്തുകൊണ്ട് ഉപേക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ശാസ്ത്രീയ വിശകലനമാണ് എല്ലാ ആചാരങ്ങളും ശുദ്ധശാസ്ത്രം കൊണ്ട് വിശകലനം ചെയ്യാൻ സാധിക്കണമെന്നില്ല പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആത്മീയത എന്ന പ്രതിഭാസം ശുദ്ധശാസ്ത്രത്തിൻ്റെ ഭാഗമായി വിളങ്ങാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടം ഭാരതീയ ആത്മീയ ചിന്താധാരകൾക്ക് മറ്റേതൊരു ചിന്താധാരകളെക്കാളും ശാസ്ത്രീയതയുണ്ട് എന്ന് വിവരിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസം ചുറ്റുപാടും കാണാൻ സാധിക്കും നാസ മുതൽക്ക് തിയറട്ടിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും ഭാരതീയ ഈശ്വര സങ്കല്പത്തെയും ശുദ്ധശാസ്ത്രമെന്നും സെൽഫ് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും തുടങ്ങിയ ഭാരതത്തിൻ്റെ ചിന്താധാരകളിലെ ആത്മീയത എന്ന് വിചാരിച്ചിരുന്ന ഭാഗങ്ങൾ മുഴുവനും ശുദ്ധശാസ്ത്രമാണെന്ന് വിവരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയിൽ എല്ലാ ആചാരങ്ങളും ഭൗതികവും ദൃഷ്ടിഗോചരങ്ങളുമായ ഉദാഹരണങ്ങളാൽ മാത്രം വിവരിക്കപ്പെടുന്നവയാണ് ശാസ്ത്രീയമെന്ന് ധരിക്കുന്നത് അത്രയും ശരിയല്ല എങ്കിലും ആത്മീയതയുടെ അകത്തട്ടിലേക്ക് പോകാതെ ഭൗതികമായി നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ ആചാരങ്ങളെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നത് ആ വിവരണം സമഗ്രവും സമ്പൂർണവുമാണെന്ന് ധരിക്കരുത് അതിനകത്തേക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ ചേർക്കാൻ സാധിക്കും പ്രത്യേകിച്ചും the so called deep scientific spirituality വളരെ ഗഹനമായ ശാസ്ത്രീയ ആത്മീയത അതിനകത്തേക്ക് ചേർക്കുവാൻ സാധിക്കും അത് ഉൾപ്പെടുത്താതെയുള്ള ഒരു വിവരണം മാത്രമാണ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഈ പ്രഭാഷണത്തിൽ നടത്തുന്നത് ആചാരങ്ങളെ വിവരിക്കുമ്പോൾ ഒരു ദിവസം നാം അറിഞ്ഞോ അറിയാതെയോ നടത്തുന്ന ആചാരങ്ങൾ ഭാരതത്തിൽ അനുഷ്ഠിച്ചു വന്നിരുന്ന ആചാരങ്ങൾ അതിൻ്റെ പ്രയോജനം ഭൗതിക ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിവരിക്കുകയാണ് ആദ്യ ഭാഗങ്ങളിൽ ഈ പ്രഭാഷണത്തിൽ ഉദ്ദേശിക്കുന്നത് സുദീർഘമായ ഒരു പ്രഭാഷണം സാധ്യമല്ല ലിമിറ്റഡ് അറുപത് മിനിറ്റ് മാത്രം മുമ്പിലുള്ളത് കൊണ്ട് ഓരോ പോയിന്റുകൾ മാത്രം വിവരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കയിലിരുന്ന് ഒരു മന്ത്രം ചൊല്ലാറുണ്ട് സാധാരണ രീതിയിൽ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സദാഗൗരി ഗൗരി പ്രഭാതേ കരദർശനം എന്നും സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്നും പറയാറുണ്ട് ഇങ്ങനൊരു പ്രാർത്ഥന ചൊല്ലുന്നതിന്റെ ആത്മീയ ഫലം ഒരു വശത്തുണ്ടായിരിക്കാം പക്ഷെ ഭൗതിക ഫലം ഇന്നറിയപ്പെടുന്ന ഒരു ആരോഗ്യ പ്രതിഭാസത്തെ കുറിച്ചിട്ടാണ് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു വ്യക്തി അനവധി സമയം ഏതാണ്ട് എട്ട് മണിക്കൂറോളം കിടക്കയിൽ കിടന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ നിലത്ത് നിൽക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷന് ഹാർട്ട് കൊടുക്കേണ്ടി വരുന്ന പ്രഷർ ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്ത് കൂടുകയാണ് അങ്ങനെയുള്ള ആ ഹാർട്ടിൻ്റെ ഫോഴ്സ് ഫ്ലക്ച്വേഷൻ ഒഴിവാക്കാൻ കുറേ സമയം കിടക്കയിലിരുന്ന് ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം എഴുന്നേൽക്കുന്നത് അത്യുത്തമമാണെന്നും ഇന്ന് ദൃശ്യമാകുന്ന ഇരുപത്തിമൂന്ന് ശതമാനം ഹാർട്ട് അറ്റാക്കും രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തോ എവിടെയെങ്കിലും ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്തോ ആയതുകൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്ന് നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ സമയം ആരോഗ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനപ്രദമാണ് ഭൂമി തൊട്ട് തലയിൽ വെക്കുക എന്ന ആ മന്ത്രം ചൊല്ലി ചെയ്യുന്ന കർത്തവ്യം ഡൺലപ്പ് പോലെയുള്ള ബെഡില് കുറേ പ്രാവശ്യം ശരീരം ഉരുണ്ടു കഴിയുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എർത്ത് ചെയ്ത കൈയിലൂടെ ഡിഫ്യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാലിലൂടെ പോകുന്നത് വാദമുണ്ടാകുന്നതിന് കാരണമാകുന്നത് ഒഴിവാക്കാൻ കൈയിലൂടെ ഭൂമി തൊട്ട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ശരീരത്തിൽ അക്യൂമുലേറ്റ് ചെയ്യുന്നത് ഡിഫ്യൂസ് ചെയ്യുന്നത് അത്യുത്തമമാണ് എന്ന് പറയാറ് ഭാരതീയ ആചാരപ്രകാരം ബെഡ് കോഫി കുടിക്കുന്നത് നിഷിദ്ധമാണ് എട്ട് മണിക്കൂർ അത്താഴത്തിന് ശേഷം രാത്രി മുഴുവനും പല്ലിന്റെ ഇടയിലും നാക്കിലും വളരുന്ന ബാക്ടീരിയയുടെയും ഈസ്റ്റിൻ്റെയും വൈറസിൻ്റെയും എല്ലാം ഒരു സമൂഹം അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഡീഗ്രേഡ് ബൈ പ്രോഡക്റ്റുകൾ പലതും വളരെ പോയ്സണസ് ആണ് അത് മുഴുവനും പല്ലിന്റെ ഇടയിലുണ്ടാവും ഒബ്നോക്ഷ്യസ് വൃത്തികെട്ട സ്മെല്ലുണ്ടാക്കുന്നവയെല്ലാം ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് ചൂടോടുകൂടി ബെഡ് കോഫി കുടിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് മുഴുവനും നമ്മളുടെ വയറിലേക്ക് പോവുകയാണ് അത് അവോയ്ഡ് ചെയ്യാൻ ബെഡ് കോഫി ഒഴിവാക്കണമെന്ന് ഭാരതീയ ആചാരത്തിന്റെ ഭാഗമായി പറയാറുണ്ട് പല്ലുതേപ്പ് അത് ആചാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കാരണം സംസാരിക്കുമ്പോഴും അതുപോലെ മറ്റ് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പല്ല് തേക്കാത്ത വ്യക്തിയുടെ പല്ലിന്റെ ഇടയിലുള്ള എല്ലാം ഉമിനീര് വഴിക്ക് വയറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് എഴുന്നേറ്റ ഉടനെ പല്ല് തേക്കണമെന്ന ആചാരം ശുദ്ധശാസ്ത്രത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ പ്രത്യേകിച്ചും രാവിലെ എഴുന്നേറ്റാൽ എന്ന് പറയാറുണ്ട് ഇതിന് കാരണം ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള കേരളത്തില് നിരന്തരം വമിച്ചുകൊണ്ടിരിക്കുന്ന വിയർപ്പ് അത് മുഴുവനും ഫാനിന്റെ ചുവട്ടിൽ കിടക്കുമ്പോൾ വെള്ളം ആവിയായി പോവുകയും യൂറിയായും അമോണിയം സോൾട്ടുകളും സോഡിയം ക്ലോറൈഡും തുലിക്ക ത്വക്കിന്റെ മുകളിലുള്ള വിയർപ്പ് ഗ്രന്ഥികളുടെ ഓപ്പണിങ്സിൽ അതൊരു ബ്ലോക്കായി നിലനിൽക്കും ഇത് മൂന്നും വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നതാണ് അത് അലിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ബാഹ്യമായ ശരീരത്തിന്റെ ശുദ്ധി എന്ന് പറയുന്ന ഹൈജീനിക് ക്ലീൻലിനെസ് പോസിബിൾ ആവുകയുള്ളൂ ഈ മെറ്റീരിയൽ സ്വെറ്റ് പോറിൽ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്വെറ്റ് പോറിനകത്ത് മറ്റ് രോഗാണുക്കൾ വളരാൻ വളരെ സാധ്യതയുള്ളത് കൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കണമെന്ന് പറയും എണ്ണ തേച്ച് കുളിക്കണമെന്ന് പറയുന്ന ഒരു ആചാരവും ഭാരതത്തിലുണ്ട് ജ്യോതിഷികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വയും വെള്ളയും വെള്ളിയും എണ്ണ തേച്ച് കുടിക്കാൻ പറയും ഇതിന്റെ കാരണം ആഴ്ചയിൽ രണ്ട് ദിവസം ഒരാചാരം പോലെ കൃത്യനിഷ്ഠമായി സമയദൈർഘ്യത്തിന്റെ ഗ്യാപ്പ് വെച്ചുകൊണ്ട് എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് സോപ്പ് തേച്ച് എക്സ്ട്രാ ആൽക്കലിയുള്ള സോപ്പ് തേച്ച് കുളിക്കുമ്പോൾ ത്വക്കിന്റെ മുകളിലുള്ള ലിപ്പോ പ്രോട്ടീനുകളുടെ സർവ ഓയിലി ലെയറും പ്രകൃതി മനുഷ്യന്റെ ത്വക്കിന് സംരക്ഷിക്കാൻ കൊടുത്തിരിക്കുന്ന ഇൻഹറന്റ് ഓയിലി ലെയർ മുഴുവനും ആൽക്കലി റിയാക്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് ലിപ്പോ പ്രോട്ടീൻ എന്ന ത്വക്ക് ബാഹ്യമായ രോഗാണുക്കൾക്ക് ഏത് നിമിഷവും വളരാൻ പാകത്തിന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയാണ് അവിടെ ഓയിലിന്റെ ഒരു ലെയർ ഉണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരിക്കുന്ന രോഗാണുക്കൾക്ക് വായു കിട്ടാത്ത വിധം ബ്ലോക്ക് ചെയ്യാൻ ഈ ഓയിൽ കൊണ്ട് സാധിക്കും പുറമേ നിന്ന് വരുന്ന രോഗാണുക്കളെ തടയാനും ഈ എണ്ണയ്ക്ക് സാധിക്കും കാരണം എണ്ണയിൽ പറ്റുന്ന രോഗാണുക്കൾക്ക് വളരാൻ സാധ്യമല്ല പ്രത്യേകിച്ചും എണ്ണയില് മോയിസ്ചറും എയറും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ മോയിസ്ചറും എയറും ഇല്ലാത്ത എണ്ണ ഉപയോഗിച്ചായിരുന്നു കേരളീയരുടെ കുളി എന്നുള്ളത് വ്യക്തമായി അമ്മൂമ്മമാരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും വെന്ത വെളിച്ചെണ്ണ ഉപയോഗിച്ച് മേത്ത് തേച്ച് കുളിക്കുക എന്നൊരു സിസ്റ്റം ഭാരതത്തിലുണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു ഈ വെന്ത വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അതിനകത്തുള്ള എയർ പൂർണ്ണമായും പുറത്തേക്ക് പോകുന്നു മോയ്സ്ചറും പൂർണ്ണമായും പുറത്തേക്ക് പോകുന്നു ആ ഓയിലിന്റെ ലെയർ ശരീരത്തിന്റെ പ്രതലത്തിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ബാഹ്യമായി വരുന്ന രോഗാണുക്കൾക്ക് വായുവും ജലവും കിട്ടാതെ അത് വളരാൻ സാധ്യമല്ലാത്ത വിധം ഒരു പ്രൊട്ടക്ഷൻ ഫോഴ്സ് ശരീരത്തിൽ കൊടുക്കുന്നത് കൊണ്ടാണ് ഓയിലി ബാത്ത് നല്ലതാണ് എന്ന് പറയുന്നത് അങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഓയിലി ബാത്ത് ഉണ്ടെങ്കിൽ ശരീരത്തിന്റെ സ്കിൻ ക്യാൻസർ മുതൽക്ക് സ്കിൻ ഡിസീസസ് വളരെ വളരെ കുറയ്ക്കാൻ സാധിക്കും ഇന്നും ശരീരത്തില് ത്വക്ക് രോഗമുള്ളവര് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് കുളി കഴിഞ്ഞാൽ ചിലരോട് തണുത്ത വെള്ളത്തിൽ കുളിക്കണമെന്ന് പറയാറുണ്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണം ശരീരത്തിന്റെ ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രി തണുത്ത വെള്ളം ശരീരത്തിലേക്ക് വീഴുമ്പോൾ ശരീരത്തിന്റെ ടെമ്പറേച്ചർ സാവധാനത്തിൽ താഴാൻ തുടങ്ങുമ്പോൾ ശരീരം മുഴുവനും ആക്റ്റീവായിട്ട് ഈ മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ശരീരത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ രാവിലത്തെ തണുത്ത വെള്ളത്തിലെ കുളി അത്യധികം ശ്രേയസ്കരമാണ് ആരോഗ്യത്തിന് ഈ ആചാരം വളരെ നല്ലതാണ് രോഗികളാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറയും നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രിയാണ് ചൂടുവെള്ളം ശരീരത്തിലേക്ക് വീഴുമ്പോൾ ടെമ്പറേച്ചർ കൂടും ശരീരത്തിന് ആ കൂടുന്ന ടെമ്പറേച്ചർ താങ്ങാൻ സാധ്യമല്ല ആ സമയത്ത് ശരീരത്തിലേക്ക് വരുന്ന ചൂടുവെള്ളത്തിന്റെ താപം ശരീരത്തിന് നെഗറ്റീവായിട്ട് ഇഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബ്ലഡ് സർക്കുലേഷൻ വളരെ ഫാസ്റ്റ് ആകും ഇപ്രകാരം ബ്ലഡ് സർക്കുലേഷൻ വളരെ ഫാസ്റ്റ് ആകുമ്പോൾ രോഗമുള്ള വ്യക്തിയുടെ രക്തത്തിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള രോഗാണുക്കളിൽ നിന്ന് വരുന്ന ടോക്സിൻ വളരെ പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്ത് കിഡ്നി വഴിക്ക് പുറത്തേക്ക് പോവുകയോ സ്വെറ്റ് വഴി പുറത്തേക്ക് പോവുകയോ ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷനിലൂടെ ഇപ്രകാരമുള്ള അപദ്രവ്യങ്ങൾ നീക്കം ചെയ്ത് ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ആന്തരിക പ്രക്രിയക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് രോഗമുള്ളവർ രാവിലെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ആരോഗ്യകരമാണ് എന്ന ആചാരമുണ്ടാക്കിയിരിക്കുന്നത് കുളി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് രാവിലത്തെ ഒരു പ്രാർത്ഥന ശുദ്ധമായ മനസ്സ് എട്ട് മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം ഫ്രഷായിട്ട് കർമ്മമണ്ഡലത്തിലേക്ക് പോകുമ്പോൾ പല്ലുതേപ്പിലൂടെയും കുളിയിലൂടെയും ശാരീരികമായ ഫിസിയോളജിക്കൽ ക്ലീൻലിനെസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് സൈക്കോളജിക്കൽ ക്ലീൻലിനെസ് ആണ് ഒരു ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സംഘർഷപൂരിതമായ കുടുംബത്തിലെയും ഓഫീസിലെയും സമൂഹത്തിലെയും ക്രിയ പ്രതിക്രിയകൾക്ക് അഭിമുഖീകരിക്കാൻ പാകത്തിന് മനസ്സിനെ സജ്ജമാക്കുന്ന ഒരവസ്ഥ പ്രാർത്ഥനയിലൂടെ സാധിക്കും ഇന്ന് പ്രാർത്ഥന വിശ്വാസത്തിലൂടെ ചെയ്യുമ്പോൾ അനവധി ബ്രെയിൻ ബേസ്ഡ് ചേഞ്ചസ് ഉണ്ടാകുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തലച്ചോറില് ക്യുറേറ്റീവ് കെമിക്കൽസ് എന്നറിയപ്പെടുന്ന സിറാട്ടോണിനും എൻഡോർഫിനും ധാരാളം ഉണ്ടാകുന്നു ഇത് ബ്ലഡ് പ്രഷർ ഹാർട്ട് പ്രോബ്ലം മറ്റു തരത്തിലുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ചും നൂറ്റി അൻപതോളം വരുന്ന സൈക്കോസൊമാറ്റിക് ഡിസീസസ് പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ ഇപ്രകാരമുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് മനഃശാസ്ത്രപരമായ ഒരു സമീപനം നല്ലതാണ് കൂടാതെ അമേരിക്കയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും യോഗ മെഡിക്കൽ സയൻസിന്റെ ഭാഗമാക്കിയിരിക്കുന്നത് കൊണ്ട് പ്രഭാത സ്നാനത്തിന് ശേഷം നടത്തുന്ന പ്രാർത്ഥനകളിൽ യോഗ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ബ്രെയിൻ പത്തോ നൂറോ ഇരട്ടി ആക്ടിവേറ്റ് ചെയ്യിക്കാൻ സാധിക്കും യോഗയുടെ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണ സമാധിയുടെ അവസാനത്തെ ഭാഗമൊഴികെ ഉള്ള സമാധിയുടെ മുൻപിലുള്ള ഭാഗം വരെ എത്താൻ സാധിച്ചാൽ പത്തോ ഇരുപതോ മിനിറ്റ് നടത്തുന്ന ഈ ധ്യാനത്തിലൂടെ ബ്രെയിനിനെ പത്തും ഇരുപതും ഇരട്ടി ആക്റ്റീവാക്കാനും നമ്മുടെ കർമ്മമണ്ഡലം കൂടുതൽ ചൈതന്യവത്താക്കാനും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം വളരെ ഇഫക്റ്റീവ് ആക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് ഇതുകൊണ്ട് ഉള്ള യോഗചര്യ ഉള്ള ധ്യാനം രാവിലെ ഉള്ള പ്രാർത്ഥന ശരീരാരോഗ്യത്തിനും മനസ്സിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് എന്ന് യു എൻ ഒയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അടക്കം വ്യാഖ്യാനിക്കുമ്പോൾ all India institute of medical science പറയുന്നത് the health can be defined as the physiological psychological social and the spiritual well being of an individual. So, when we pray in the early morning or the morning prayer is contributing not only to the physiological and the psychological well being but also for the spiritual well being, which is to be explained further. കൂടുതലായിട്ട് അതിൻ്റെ വിശകലനം ആധുനിക ശാസ്ത്രത്തിന് ഇനിയും കൊടുക്കാൻ സമയമെടുക്കാം പക്ഷേ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ശരീരശാസ്ത്രത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ട് എടുത്തിരിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് രാവിലെ സാധാരണ രീതിയിൽ സൂര്യ നമസ്കാരം നടത്തുക സൂര്യ നമസ്കാരം നടത്തുക എന്നുള്ളതും ഭാരതത്തിൽ ഒരു ആചാരമായിരുന്നു ഈ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് വ്യക്തമായ യോഗാസന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പത്ത് യോഗ ആസനങ്ങൾ ചേർന്നതാണ് ഒരു സൂര്യ നമസ്കാരം മനുഷ്യ ശരീരത്തിലുള്ള ഇരുന്നൂറ്റി ആറ് അസ്ഥികളിൽ ഏകദേശം നൂറ്റി എൺപത്തിയാറ് അസ്ഥികളുടെ മൂവബിൾ ജോയിന്റുകളും സന്ധികളും വളരെ സ്മൂത്തായിട്ട് ഒരു ചലനത്തിന് എക്സർസൈസിന് വിധേയമാകുന്ന ഒരേ ഒരു എക്സർസൈസാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് അത് സൂര്യനെ നോക്കി സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ത്വക്കിലുള്ള കാൽസിഫറോൾ വിറ്റാമിൻ ഡി ടുവും വിറ്റാമിൻ ഡിയുമായി മാറുന്നു അപ്രകാരം ശരീരത്തിലെ പ്രത്യേകിച്ചും രക്തത്തിലെയും സ്കെലിട്ടൽ സിസ്റ്റത്തിലെയും അസ്ഥികളിലെയും കാൽസ്യത്തിന്റെ ബാലൻസും അസ്ഥികളുടെ ശക്തിയുടെ വർധനവും പൂർണ്ണമായും സാധിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഡി ലഭിക്കണമെങ്കിൽ സൂര്യപ്രകാശം തന്നെ വേണം ഇത് അസ്ഥിയുടെയും രക്തത്തിന്റെയും ആരോഗ്യത്തിന് മൊത്തത്തിൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് വളരെ പ്രയോജനപ്രദമാകുന്നു സൂര്യൻ തരുന്ന ഒരേ ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി മറ്റൊരർത്ഥത്തിൽ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒന്നും കഴിക്കാതെ സൂര്യന്റെ മുമ്പിൽ നിന്നു കൊടുത്താൽ ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി ഈ സൂര്യ നമസ്കാരത്തിലൂടെ നമുക്കത് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായതുകൊണ്ട് Surya Namaskaram physiological and health based ഒരു ട്രീറ്റ്മെന്റ് തന്നെ ആയിട്ട് കണക്കാക്കാം ആത്മീയതയുടെയും കൂടി ഭാഗമാണ് അതെന്ന് ഓർക്കുക സൂര്യനെ തൊഴുന്ന ഒരു സിസ്റ്റം സർവചരാചരങ്ങൾക്കും ആധാരഭൂതമായ സൂര്യനെ മിത്രോജനാന്യാധയതി ബ്രുവാണോ മിത്രോദാധാര പൃഥിവി ഉദധ്യാമിത്ര കൃഷ്ടേര നിമിഷാപി ചേഷ്ടേ മിത്രായ ഹൗവ്യം ഘൃതമജ്ജുഹോത ഭൂമിയെ അനുനിമിഷം അതിന്റെ അച്ചുതണ്ടിൽ കറക്കിക്കൊണ്ടിരിക്കുന്ന ഭൂമിക്ക് ആധാരഭൂതമായ സൂര്യദേവ അങ്ങയോട് നമസ്കാരം പറയുമ്പോൾ ഞങ്ങൾ ഇതാ അല്പം ഹവിസും അല്പം പാലും ഈ അഗ്നിയില് നൽകിയിട്ട് പ്രകാശത്തിൻ്റെയും ചൂടിൻ്റെയും സ്രോതസ്സായ സൂര്യനെ പോലെ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ പ്രകാശത്തിൻ്റെയും ചൂടിൻ്റെയും സ്രോതസ്സായ അഗ്നിയിലേക്ക് ഒഴിക്കുന്നതിലൂടെ അങ്ങയോടുള്ള നന്ദി ഞങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന ആത്മബന്ധം വിവരിക്കുകയും ഭൗതികമായ സുഖത്തിന് അത് കാരണമാവുകയും ചെയ്യുന്നു സാധാരണ ജീവിതത്തില് ഇപ്രകാരം ഒരു സൂര്യ നമസ്കാരവും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് പലപ്പോഴും ക്ഷേത്ര ദർശനം നടത്താറുണ്ട് ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഇടമായിട്ടല്ല ഭാരതീയരെ കണക്കാക്കുന്നത് അന്നന്നത്തെ അപ്പം തരാനുള്ള ഒരു പ്രാർത്ഥന നടത്താൻ ക്ഷേത്രത്തിലേക്ക് പോകണമെന്നില്ല മനുഷ്യ ശരീരം തന്നെ ക്ഷേത്രമാണ് ഇതം ശരീരം തു കൗന്തേയ ക്ഷേത്രമിത്യവതീയതേ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അവനവൻ ഇരിക്കുന്ന സ്ഥലത്ത് ഈശ്വരനുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഏതാണോ അതാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തില് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെയും പഞ്ചകർമ്മേന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ചൈതന്യവത്താക്കൽന്ന പ്രക്രിയയായ ക്വാണ്ടം ഹീലിംഗ് എന്ന ഒരു പ്രതിഭാസം നടത്തുന്ന സ്ഥലമാണ് ഭാരതത്തിലെ ക്ഷേത്രം അവിടെ ചെന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ല ആചാരം ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്ത് പ്രഭാപൂരിതമായ വിളക്കും പുഷ്പവും തിളക്കവുമെല്ലാം കണ്ണിനും പഞ്ചവാദ്യവും ഘണ്ടാനാദവും മന്ത്രധ്വനികളും ചെവിക്കും സുഗന്ധം വരുന്ന പുഷ്പങ്ങളും സുഗന്ധമുള്ള ഇലകളും ചന്ദനത്തിരിയും എല്ലാം അവയുടെ സുഗന്ധങ്ങളുമെല്ലാം മൂക്കിനും തൃമധുരവും തീർത്ഥവും പായസവും നാക്കിനും ഭസ്മവും കളഭവും ചന്ദനവും കുങ്കുമവും ത്വക്കിനും ഇപ്രകാരമുള്ള പ്രകൃതിയുമായി മനുഷ്യൻ ബന്ധപ്പെടുന്ന അഞ്ച് മാർഗങ്ങളായ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു സെന്റർ ആയിട്ടാണ് ഭാരതീയർ ക്ഷേത്രത്തെ കണക്കാക്കിയിരുന്നത് കൂടാതെ ഓരോ ഗ്രാമത്തിലും ഒരു ക്ഷേത്രത്തിന് വിദ്യാഭ്യാസം നൽകുക കർമ്മബന്ധാവിലൂടെ നടത്തുക ആ ഗ്രാമത്തിന്റെ സ്വാശ്രയത്വം വളർത്തുക തുടങ്ങിയ അനവധി ഉത്തരവാദിത്വങ്ങളും ക്ഷേത്രങ്ങളിലൂടെ നടത്തിയിരുന്നു എന്ന് മാത്രമല്ല ക്ഷേത്രങ്ങൾ സമൂഹത്തിന്റെ ഒത്തുചേരലിന്റെ പരസ്പരം ചർച്ച നടത്തുന്നതിന്റെ പരസ്പരം കാര്യങ്ങൾ അറിയുന്നതിൻ്റെയും അറിയിക്കുന്നതിൻ്റെയും ഒരു സ്ഥലവും കൂടിയായിരുന്നത് കൊണ്ട് സമൂഹ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു ക്ഷേത്രം ശാരീരികവും മാനസികവും സമൂഹപരവുമായ നന്മയുടെ ഒരു കേന്ദ്രബിന്ദുവായി പതിനാറായിരത്തിലധികം ക്ഷേത്രങ്ങൾ കേരളത്തിൻ്റെ ഓരോ മുനിസിപ്പാലിറ്റികളെയും കൂട്ടിയിണക്കി ധരംപാൽ എന്ന വ്യക്തി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് വലിയ മഹാക്ഷേത്രങ്ങൾ കേരളത്തിൽ പതിനാറായിരത്തോളം ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ അനവധിയാണ് ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ഉണ്ടായിരുന്നു കാരണം മൊത്തത്തില് എല്ലാവിധ നെഗറ്റീവുകളും ഒന്ന് റിലീസ് ചെയ്യാൻ സാമൂഹ്യ ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള കേന്ദ്രമായിട്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടായിരുന്നു ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരാചാരങ്ങൾ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് ചില ക്ഷേത്രങ്ങളില് നാടകം നടത്തുന്നുണ്ട് ബാലെ നടത്തുന്നുണ്ട് ഡ്രാമ നടത്തുന്നുണ്ട് ഇത് ശരിക്കും ദുരാചാരമാണ് ക്ഷേത്രത്തിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് ശാരീരികവും മാനസികവുമായ നന്മയുടേതാണ് ആത്മീയയുദ്ധയുടെ ബന്ധം കൂടി അതിനുണ്ടായിരിക്കണം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നിങ്ങൾ ആരെ ആക്കി ഞാൻ നിന്റെ അച്ഛനെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകങ്ങളെ പോലെയുള്ള നാടകങ്ങൾ അതുപോലെ കാർഗിലും ക്രിക്കറ്റും തുടങ്ങിയ നാടകങ്ങൾ ഇതൊന്നും ക്ഷേത്രത്തിൽ വെക്കേണ്ടതല്ല അതിനോട് എതിർപ്പുള്ളത് കൊണ്ട് പറയുകയല്ല തലമുടി വെട്ടുന്ന സ്ഥലത്ത് കച്ചവടം നടത്തുകയോ ചായ കച്ചവടം നടത്തുന്ന സ്ഥലത്ത് മറ്റേതെങ്കിലും കച്ചവടം നടത്തുകയോ ചെയ്താൽ ആ കച്ചവടത്തിന്റെയും ആ കർമ്മത്തിന്റെയും ധാർമ്മിക മൂല്യം ക്ഷയിക്കുന്നു എന്നുള്ളത് പോലെ ക്ഷേത്രങ്ങൾക്ക് എന്ത് ലക്ഷ്യമാണോ ഉള്ളത് ആ ലക്ഷ്യത്തിന് കടകവിരുദ്ധമായ ഒരു ഭൗതിക പ്രതിഭാസമായി തീരുന്നു അവിടെ നാടകങ്ങളും ബാലേകളും ഡ്രാമകളും ശുദ്ധ അസംബന്ധങ്ങൾ വിളിച്ചു പറയുന്ന നീചമായ നികൃഷ്ടമായ പദപ്രയോഗങ്ങളിലൂടെ കാര്യങ്ങൾ അവഹേളിച്ച ആൾക്കാരെ എക്സൈറ്റ് ചെയ്യിച്ച് സന്തോഷിപ്പിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഈ കലാപരിപാടികൾ അതേ സ്ഥാനത്ത് ശാന്തവും മിതവുമായ കലാപരിപാടികൾ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾക്ക് എക്സൈറ്റ്മെന്റും നല്ല രീതിയിലുള്ള എനർജിയും തരുന്ന രീതിയിലുള്ള അനവധി പുരാണ ഇതിഹാസ വൈദിക ആത്മീയ ഭൗതിക തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുന്ന ഈ കലാപരിപാടികളാണ് ഭാരതത്തിന്റെ ക്ഷേത്രത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായിട്ടുണ്ടായിരുന്നത് അവ മാത്രമേ സദാചാരത്തിന്റെ ഭാഗമാവുകയുള്ളൂ മറ്റുള്ളത് ദുരാചാരത്തിന്റെയും അനാചാരത്തിന്റെയും ഭാഗമാകുന്നു എന്ന് ഇന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ക്ഷേത്രത്തിൽ ദർശനം നടത്തി വീട്ടിലേക്ക് വരികയോ ഓഫീസിലെ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയോ ചെയ്യുമ്പോൾ അമ്മൂമ്മമാരും മുത്തശ്ശിമാരും വീട്ടിലുണ്ടെങ്കിൽ കയ്യും കാലും മുഖവും കഴുകിയിട്ട് അകത്തേക്ക് വരാൻ ആചാരം ആചാരമുണ്ടായിരുന്നു കാരണം റോട്ടിലൂടെ നടക്കുമ്പോൾ പലരെയും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ സ്പർശിക്കുകയോ പല സ്ഥലങ്ങളും തൊടുകയോ ചെയ്യുമ്പോൾ കയ്യിലും കാലിലും ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗാണു പ്രവേശനത്തെ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി ഇപ്രകാരം കയ്യും കാലും കഴുകുന്നത് ഏറ്റവും നല്ലതാണ് അനവധി പ്രാവശ്യം കാലുകൾ മുമ്പോട്ടും പുറകോട്ടും വെച്ച് ആയിരക്കണക്കിന് പദങ്ങൾ സഞ്ചരിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ കാലിനുണ്ടായിരിക്കാൻ സാധ്യതയുള്ള ചൂട് മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ അഥവാ തൊക്കമുള്ള മുഖം എപ്പോഴും ആവശ്യത്തിന് കഴുകുന്നത് വളരെ ശാസ്ത്രീയമാണ് ബോധക്ഷയം ഉണ്ടാകുന്ന വ്യക്തിയെ ഉണർത്താൻ കയ്യിലോ കാലിലോ അല്ല വെള്ളം തളിക്കുന്നത് മുഖത്ത് തളിക്കാൻ കാരണം ശരീരത്തിന്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ മുഖത്തുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് കയ്യിലെയും കാലിലെയും രോഗാണുക്കളെ കളയാനും മുഖത്തേറ്റ ആഘാതവും ബ്രെയിനിലുണ്ടാകുന്ന ഷോക്കുകളെയും റിഡ്യൂസ് ചെയ്യാൻ മുഖം കഴുകുന്നതും ഏറ്റവും നല്ല ആചാരത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സാധാരണ അമ്മൂമ്മമാർ പറയാറുണ്ട് ഒന്ന് ജപിച്ചിട്ട് വേണം കഴിക്കാൻ ചിലര് വെള്ളം ചുറ്റിയിട്ട് മന്ത്രം ചൊല്ലിയിട്ട് കഴിക്കാറുണ്ട് എന്തിനാ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒരു ആചാരം ഭക്ഷണം ഇലയിൽ വിളമ്പിയതിനു ശേഷം അത് കുറച്ചു നേരം നോക്കി ഒന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആചാരം നടത്തുകയോ ചെയ്യുമ്പോൾ വായിലുണ്ടാകുന്ന ഉമിനീര് നേരെ സ്റ്റൊമക്കിൽ ആമാശയത്തിൽ പോയി ചുവട്ടിൽ ഒരു ലെയർ ഉണ്ടാക്കും ഈ ചുവട്ടിലുണ്ടാകുന്ന ലെയറിന്റെ മുകളിലായിരിക്കണം ഭക്ഷണം വന്ന് വീഴുന്നത് അതുകൊണ്ട് ഇഡ്ഡലിയോ ദോശയോ ചോറോ മുമ്പിൽ വെച്ച് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മശമാധിന അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനശ്രമായുക്തം വചാമ്യന്നം ചതുർവിധം എന്ന് പറയുന്നത് എല്ലാം ഒരു പരമമായ എനർജിയായ ബ്രഹ്മത്തിലേക്ക് തന്നെ എത്തുന്നു ഈ ഭക്ഷണവും ശരീരത്തിന്റെ ഊർജമായി കൺവെർട്ട് ചെയ്യുന്നു അതിനായിട്ട് ഹവിഷ എന്ന യാഗാഗ്നിയിലേക്ക് ഒഴിക്കുന്ന ചോറ് പോലെ എന്റെ ശരീരത്തിന്റെ എൻസൈമാറ്റിക് ഡൈജഷൻ എന്ന യജ്ഞത്തിന് ആവശ്യമായ ഈ ചോറ് ഞാൻ കഴിക്കുകയാണ് എന്ന് പറഞ്ഞ് ഈശ്വരനെ വൈശ്വാനരാഗ്നിയായി ആവാഹിച്ച് ശരീരത്തിൽ ദഹനക്രിയ നാല് വിധത്തിൽ പചാമ്യന്നം ചതുർവിധം നടത്തുന്ന സമയത്ത് പറയുന്ന മന്ത്രങ്ങളിലൂടെ ദർശിക്കുന്ന ഭക്ഷണത്തിലൂടെ ശലൈവായും അതുപോലെ ഡൈജസ്റ്റീവ് ജ്യൂസുകളും സ്റ്റൊമക്കിലേക്ക് ഫ്ലോ ചെയ്ത് വരുന്ന ആഹാരത്തെ ഡൈജസ്റ്റ് ചെയ്യാൻ പാകത്തിന് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കണം അതിനു മുൻപൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്തിരിക്കരുത് എന്നും പറയാറുണ്ട് ഒരു ആവണപ്പലകയിലോ പുൽപ്പായിലോ ഇരിക്കണമെന്ന് പറയാൻ കാരണം ശരീരത്തിനകത്തേക്ക് വരുന്ന ഫോറിൻ മാറ്റർ ആണ് ഭക്ഷണം എന്ന് പറയുന്നത് അത് ദഹിപ്പിക്കാൻ ആവശ്യമായ അനവധി തരത്തിലുള്ള എൻസൈമുകൾ വേണം പ്രോട്ടീൻ ദഹിപ്പിക്കാൻ പ്രോട്ടിയൈസസ് കാർബോഹൈഡ്രേറ്റ് ദഹിപ്പിക്കാൻ അമിലൈസസ് ഫാറ്റ് ദഹിപ്പിക്കാൻ ലിപ്പേസസ് ഇതെല്ലാം അനവധി തരത്തിലുള്ള മോളിക്യൂളുകളുടെ അഗ്രിഗേഷൻസ് ആയ മാക്രോ മോളിക്യൂൾസ് എന്ന എൻസൈംസ് ആണ് ഇവയുടെ പ്രൊഡക്ഷനും ഡിസിപ്പേഷനും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള വലിയ ഒരു ഹാർമോണിക് ആണ് ഇതുകൊണ്ട് ശരീരത്തിൻ്റെ ബയോ ഇലക്ട്രിസിറ്റി വളരെയധികം ആവശ്യമായ ഒരു ഒരവസരമാണ് ഭക്ഷണം കഴിക്കുന്ന അവസരം എന്ന് പറയുന്നത് ഈ ബയോ ഇലക്ട്രിസിറ്റി സാധാരണ ഇലക്ട്രിസിറ്റി പോലെ തന്നെയാണ് അത് എർത്ത് ചെയ്ത് പോവുകയും ചെയ്യാം അത് എർത്ത് ചെയ്യുന്നത് ഭൂമിയിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നോൺ കണ്ടക്ടറായ ആവണപ്പലകയുടെ പുറത്ത് ഇരിക്കണം എന്ന് പറയുന്നത് അതുപോലെ നോൺ കണ്ടക്ടറായ പുൽപ്പായയിൽ ഇരിക്കുമ്പോഴും ശരീരത്തിനകത്തെ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഓവർ ഇലക്ട്രിസിറ്റി എർത്ത് ചെയ്തു പോകുന്നത് തടയുവാൻ സാധിക്കും നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശരീരം മുമ്പോട്ടും പുറകോട്ടും ഒന്ന് വളയുന്നത് കൊണ്ട് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് വളരെ നല്ല രീതിയിൽ നടക്കും വേണമെന്നുള്ളവർക്ക് അത് ചെയ്യാം അതല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടിരുന്ന് ഭക്ഷണം നമ്മുടെ തീൻമേശയിലിരുന്നും കഴിക്കാവുന്നതാണ് തീൻമേശയിലിരുന്ന് കഴിക്കുമ്പോൾ നട്ടെല്ല് വളയേണ്ട ആവശ്യമില്ല നേരെ കൈ മാത്രം അനങ്ങിയാൽ മതി ചുവട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നട്ടെല്ല് വളയേണ്ട ആവശ്യമുണ്ട് ഓഫീസറുടെ മുമ്പിലും രാഷ്ട്രീയക്കാരുടെ മുമ്പിലും നട്ടെല്ല് നിത്യവും വളർത്തിയിരിക്കുന്നവര് നിലത്തിരുന്ന് ഊണ് കഴിക്കണമെന്നില്ല തീൻമേശയിൽ ഇരുന്ന് ഊണ് കഴിക്കാം നട്ടെല്ല് കുറച്ച് സമയമെങ്കിലും വളയാതിരിക്കുന്നതിന് അത് സഹായിക്കുകയും ചെയ്യും ഭക്ഷണമെല്ലാം കഴിച്ച് ഓഫീസിൽ പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കയ്യും കാലും മുഖവും കഴുകുകയാണ് അതിനുശേഷം സായം സന്ധ്യയോടടുക്കുമ്പോൾ ഒരു പ്രാർത്ഥന പതിവുണ്ട് ശരീരത്തിനകത്ത് അപകടങ്ങൾ വരുന്ന ഏറ്റവും കേന്ദ്ര ബിന്ദുക്കൾ സന്ധികളാണ് അവിടെ ഉളുക്കുണ്ടായി ഇവിടെ സ്കെലിറ്റൽ സിസ്റ്റം തെറ്റി ഇവിടെ ഒടിവ് വന്നു ഇവിടെ ചതവ് വന്നു ഡിസ്ലൊക്കേഷൻ വന്നു എന്ന് സ്വാഭാവികമായി പറയുന്നത് മുഴുവനും അസ്ഥിസന്ധികളിലാണ് അതുപോലെ ദിവസങ്ങളിലും സന്ധികളുണ്ട് ഒന്നാമത്തെ സന്ധി എന്ന് പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രഭാതസന്ധി അഥവാ പ്രഭാതസന്ധ്യ രണ്ടാമത്തെ സന്ധി എന്ന് പറയുന്നത് സൂര്യൻ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് പോയി മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് വരാൻ ആരംഭിക്കുന്ന ബിന്ദുവായ മധ്യാന്ന അഥവാ മധ്യാന്ന വൈകുന്നേരം പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന സായം സന്ധി പ്രഭാത വിശ്രമത്തിൽ നിന്ന് കർമ്മത്തിലേക്കും സായം സന്ധി കർമ്മത്തിൽ നിന്ന് വിശ്രമത്തിലേക്കും ആയതുകൊണ്ട് സൂര്യാസ്തമയ വേളയായ സന്ധ്യ സന്ധി കുറേ സമയം വിശ്രമിക്കാനും പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ കുറവുകൾ പരിഹരിക്കാനും പുനർവിചിന്തനത്തിനും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് കുറച്ച് സമയം ചിലവിടാനുമുള്ള ഒരു വേദിയായിട്ട് സായം പ്രാർത്ഥനകൾ നടത്താറുണ്ട് അതിനുശേഷം ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ കുട്ടികളോട് അമ്മൂമ്മമാര് പറയാറുണ്ട് നാമം ജപിച്ചു കിടക്കാൻ എന്തിനാ കിടക്കയിലിരുന്ന് നാമം ജപിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമേ അതിന് ഉദ്ദേശമായിട്ടുള്ളൂ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത്രയും സമയം പ്രവർത്തനോന്മുഖമായി വെർട്ടിക്കലായിരുന്ന ശരീരം കുറെ സമയം ഹൊറീസോണ്ടലായി പോകുമ്പോൾ ഹാർട്ടിന് നെഗറ്റീവ് അറ്റാക്ക് നെഗറ്റീവ് ഫോഴ്സ് പ്രയോഗിക്കേണ്ടി വരരുത് ഫോഴ്സിന്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കിടക്കയിലിരുന്ന് നാമം ജപിക്കണം എന്ന് പറയുന്നത് അതൊരു സദാചാരത്തിന്റെ ഭാഗമാണ് ആരോഗ്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അത് സദാചാരമാകുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക പൂജാമുറിയിൽ ഇരുന്ന് ചൊല്ലേണ്ട നാമജപം കിടക്കയിലിരുന്ന് ചൊല്ലാൻ പറയുന്നതിന്റെ ഉദ്ദേശം ആത്മീയതയല്ല ശാരീരികമായ ആരോഗ്യം മാത്രമാണെന്ന് വ്യക്തമാകുന്നത് ആ സന്ദേശത്തിലൂടെയാണെന്ന് നമുക്കറിയാൻ സാധിക്കും ഇതാണ് സദാചാരങ്ങളുടെ ഒരു ദിവസം നാം അനുഷ്ഠിക്കുന്ന സദാചാരങ്ങളുടെ ശാസ്ത്രീയത